ഇരുപത്താറ് കൊല്ലം അധ്യാപകനായിരുന്നെങ്കിലും സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിലെ പതിവനുസരിച്ച് വളരെ ചെറിയ ഒരു ഗ്രൂപ്പിനോട് സംസാരിച്ചിട്ടുള്ള പരിചയമേ എനിക്കുള്ളൂ വാസ്തവം പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് പേരിൽ കൂടുതലുള്ള ഒരു സദസ്യരെ കാണുമ്പോൾ പണ്ട് അർജുനൻ പറഞ്ഞതുപോലെ എൻ്റെ ദേഹമൊക്കെ വേർക്കാണ് ഇതൊരു വൈവ എക്സാമിനേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു കുറച്ചൊരു നെർവസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തുമോ എന്നുള്ള ഒരു ഭയം ഇതിന് ശേഷം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം സാധാരണഗതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇത്തരം ഭയങ്ങൾക്ക് സ്ഥാനം കാണാറില്ല കാരണം ചെറിയ ഗ്രൂപ്പാണ് വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് വലിയൊരു സദസ്സിനെ വലിയ സദസ്സുകളെ അഭിമുഖീകരിച്ച് പ്രസംഗിച്ച പരിചയം എനിക്കില്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വാസ്തുവിദ്യയുടെ ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രസക്തി എന്നതിനെ പറ്റിയാണ് നമുക്കാദ്യം തന്നെ ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം ആധുനിക കാലഘട്ടം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യവസായവത്കരണത്തിന് ശേഷം നഗരവത്കരിച്ച ഒരു സമുദായ ഘടന നിലവിൽ വന്ന ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളുടെ കാലഘട്ട കാലഘട്ടത്തെക്കുറിച്ചാണ് മോഡേണിസം ട്രഡീഷണലിസം വേഴ്സസ് മോഡേണിസം എന്നൊക്കെ പറയുമ്പോൾ ഈ മോഡേണിസം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് കൊണ്ടുണ്ടായിരിക്കുന്ന വ്യവസായവത്കരണം അതിൻ്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന വാണിജ്യവൽക്കരണം അതിൽ നിന്നുണ്ടായിരിക്കുന്ന നഗരവത്കരണം പരിസര ദൂഷണം അങ്ങനെയുള്ള പല ഇഷ്യൂസിൻ്റെ കൂടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഒരു ഗ്രാമ സമുദായത്തിൽ നിന്നും നഗര വന്നിരിക്കുന്ന മാറ്റം കൊണ്ടുണ്ടായിരിക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളിലെ ശിഥിലതകൾ ഇതൊക്കെയാണ് മോഡേൺ ടൈംസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം നമുക്ക് ആദ്യം തന്നെ എന്താണ് വാസ്തുവിദ്യ എന്ന് നോക്കാം വാസ്തുവിദ്യ എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വാസ്തുവിദ്യയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി സമാധാനമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും വാസ്തുവിദ്യ എന്താണെന്നുള്ളതിനെ പറ്റി മയമതത്തിൽ ആദ്യത്തെ രണ്ട് വരികളിൽ പറയുന്നുണ്ട് മയമതത്തിലെ ആദ്യത്തെ രണ്ട് വരി അത് തുടങ്ങുന്നത് തന്നെ എന്താണ് വാസ്തു എന്നുള്ളതിനെ സൂചിപ്പിച്ചാണ് അതിൽ പറയുന്നു അമർത്യർക്കും മർത്യർക്കും വസിക്കാൻ സൃഷ്ടിക്കുന്ന രചനകളാണ് വാസ്തു അമർത്യർക്കും മർത്യർക്കും വസിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന രചനകൾ അപ്പോൾ തുടക്കത്തിൽ തന്നെ വെറും രചനകളല്ല അമർത്യർക്കുള്ള ഒരു രചന വേറെ മർത്യർക്കുള്ള ഒരു രചന വേറെ ഇത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് വാസ്തുവിദ്യ എന്നുള്ള പേരിൽ പ്രാക്ടീസ് ചെയ്യുന്ന പലരും ഇതൊരു പ്രൊഫഷൻ മാത്രം ഇതൊരു ഇതൊരു തൊഴിൽ മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് അവർ പലരും പറയും ഒരു വീട്ടിൽ ബാത്റൂമിലത്തെ വേസ്റ്റ് വാട്ടർ എവിടേക്ക് ഒഴുക്കണം എവിടേക്ക് ഒഴുക്കണം വസ്തുവിദ്യയെ പറ്റി പറയുന്നുണ്ടോ സാധാരണഗതിയിൽ പറയും വടക്കോട്ട് വെക്കണം അല്ലെങ്കിൽ കിഴക്കോട്ട് വെക്കണം എന്താ അതിന് കാരണം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് നോക്കൂ ക്ഷേത്രത്തിൻ്റെ ഓവ് വടക്ക് ഭാഗത്താണ് അല്പം കിഴക്കോട്ട് നീക്കിയിട്ടാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഈ അഴുക്ക് വെള്ളം കൊടുക്കണം അവിടെ സെപ്റ്റിക് ടാങ്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് പലരും വീടുകളിലും മാറ്റങ്ങളൊക്കെ വരുത്തും പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം അമർത്യർക്കും മർത്യർക്കും വേണ്ടിയിട്ടുള്ള രചനകളാണെങ്കിൽ മർത്യർക്ക് വേണ്ടിയുള്ള രചനകൾക്ക് അമർത്യർക്ക് വേണ്ടി നടത്തുന്ന രചനകളിൽ നിന്ന് ഭിന്നമായിട്ടുള്ളൊരു വ്യാകരണം ഉണ്ടാവും എന്നുള്ളത് വ്യക്തമാണ് ക്ഷേത്രങ്ങളിൽ ഓവ് വടക്ക് വശത്ത് കിഴക്കോട്ട് തള്ളിക്കൊടുക്കുന്നതിൻ്റെ അർത്ഥം ആ ബിംബത്തെ അഭിഷേകം ചെയ്യുന്ന വെള്ളം അത് മലിനജലമല്ല അത് തീർത്ഥമാണ് ആ തീർത്ഥം ഒഴുക്കേണ്ട ദിക്കാണ് വടക്കും കിഴക്കും മലിനജലം ഒഴുക്കേണ്ട സ്ഥലം വടക്കുമല്ല കിഴക്കുമല്ല അതിന് യുക്തമായ സ്ഥലം പടിഞ്ഞാറും തെക്കുമാണ് പടിഞ്ഞാറിൻ്റെ അധിപനായ ശനി മാലിന്യത്തെ സ്വീകരിക്കുന്ന ഗ്രഹമായിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ ഈ ചെറിയ നിയമം പോലും ഉത്ഭവിക്കുന്നത് മയൻ്റെ ഈ ചെറിയ ഡെഫിനിഷൻ നിർവചനത്തിൽ കൂടിയാണ് അമർത്യർക്കും മർത്യർക്കും വേണ്ടിയിട്ടുള്ള നിർമ്മിതികൾ മർത്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമുള്ളവർ നമ്മളെല്ലാവരും മർത്യരാണ് നമ്മൾ മാത്രമല്ല മർത്യർ എന്ന് പറയുമ്പോൾ ജനനവും മരണവുമുള്ള എല്ലാ ജന്തുക്കളും ജീവജാലങ്ങളും വൃക്ഷലതാദികളും ഉൾപ്പെടുന്നതാണ് മർത്യലോകം അമർത്യർ എന്ന് പറയുന്നത് മരണമില്ലാത്തവർ ജനനമില്ലാത്തവർ ജനനമില്ലാത്തവർക്ക് മരണമില്ല അതുകൊണ്ട് ദേവന്മാർ ഗന്ധർവന്മാർ രക്ഷന്മാർ കിന്നരന്മാർ അങ്ങനെയുള്ള സകല സങ്കല്പങ്ങളും അതിലേക്ക് ഉൾപ്പെടുന്നു അതുകൊണ്ട് ക്ഷേത്രവാസ്തുവിദ്യ ഒന്ന് ഗ്രഹവാസ്തുവിദ്യ മറ്റൊന്ന് എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ വാസ്തുവിനെ പറ്റിയിട്ടുള്ള അറിവാണ് വാസ്തുവിദ്യ ഈ വാസ്തുവിനെ മയൻ വീണ്ടും വിഭജിക്കുന്നുണ്ട് നാലായിട്ട് മയൻ പറയുന്നു മൂന്നാമത്തെ വരിയിൽ പറയുന്നു വാസ്തുവിനെ നാല് തരമായിട്ട് തിരിക്കാം ഭൂമി ഹർമ്മ്യം യാനം ശയനം ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ അധിവസിക്കുന്ന ഭൂമി കാമികാഗമത്തിൽ പറയുന്നുണ്ട് ഭൂമിയാണ് പ്രധാന വാസ്തു എന്താ പ്രധാന വാസ്തു എന്ന് പറഞ്ഞാൽ എന്താ പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ സർ ഇമ്പോർട്ടൻസ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് പ്രധാനം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ എല്ലാത്തിനും ആധാരമായിട്ടുള്ളത് അതാണ് പ്രധാനം ധരിക്കുക എല്ലാത്തിനെയും ധരിക്കുന്നത് എല്ലാ വാസ്തുക്കളെയും ധരിക്കുന്ന മറ്റൊരു വാസ്തുവാണ് ഭൂമി എന്നുള്ളതുകൊണ്ടാണ് ഭൂമി പ്രധാന വസ്തുവാകുന്നത് ഇവിടെ സംസ്കൃതത്തിൻ്റെ ഓരോ വാക്കുകളുടെയും ഗഹനമായ അർത്ഥതലത്തിലേക്ക് നാം എത്തിച്ചേരണം നിർഭാഗ്യവശാൽ എനിക്ക് അൻപത്തി ആറ് വയസ്സ് വരെ സംസ്കൃതം പഠിക്കാൻ പറ്റിയില്ല അൻപത്താറ് വയസ്സിന് ശേഷമാണ് സംസ്കൃതം പഠിച്ചു തുടങ്ങിയത് രണ്ട് കൊല്ലം ബാംഗ്ലൂരിലെ ഹിന്ദു സേവാ പ്രതിഷ്ഠാനം നടത്തുന്ന കോഴ്സിൻ്റെ ഇന്നതിന് സംസ്കൃത ഭാരതി എന്ന് പറയും അവർ നടത്തുന്ന കോഴ്സിൻ്റെ രണ്ട് കൊല്ലത്തെ കോഴ്സ് എടുത്തതിന് ശേഷമാണ് ഞാൻ സംസ്കൃതം പഠിച്ചത് അതിൽ ഓരോ വാക്കിനും വ്യക്തമായ അർത്ഥങ്ങളുണ്ട് ഭൂമിയുടെ പര്യായങ്ങളായ ധര ധരിത്രി ഷൂണി പൃഥ്വി എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് എല്ലാത്തിനെയും ധരിക്കുന്നത് കൊണ്ടാണ് ഭൂമി ധരയാവുന്നത് പൃഥു മഹർഷി പൃഥുരാജാവ് അളന്നെടുത്തതുകൊണ്ടാണത് പൃഥ്വിയാകുന്നത് അങ്ങനെ ഓരോ വാക്കിനുമുള്ള അർത്ഥതലങ്ങൾ നോക്കുമ്പോൾ ഭൂമി പ്രധാന വാസ്തു ആയിത്തീരുന്നു ഭൂമി എന്ന് പറയുമ്പോൾ എങ്ങനെ മനുഷ്യവാസത്തിന് വേണ്ടി ഭൂമി വേർതിരിച്ചെടുക്കാം അളന്നെടുക്കാം അത് ഗ്രാമമായിട്ടും നഗരമായിട്ടും ദുർഗമായിട്ടും ഖേടകമായിട്ടും കർവടമായിട്ടും സങ്കേതങ്ങളായിട്ടും മംഗളങ്ങളായിട്ടും അങ്ങനെ ഒരു ഒരു ഒരു സെറ്റ് ഓഫ് ഹാബിറ്റാറ്റ്സ് ആക്കി തിരിച്ചെടുക്കാം അതെങ്ങനെ സംവിധാനം ചെയ്യാം അത് എങ്ങനെ ഓരോ ഉപയോഗങ്ങളും വേർതിരിക്കാം ഇതെല്ലാം അടങ്ങുന്ന ഇന്നത്തെ ആധുനിക ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് എന്ന് പറയുന്ന വിശാലമായ വിജ്ഞാന ശാഖയിലേക്ക് ഉള്ള ഒരു ചൂണ്ടുപലകയാണ് ഭൂമി എന്ന വാസ്തുവിഭാഗം വിഭാഗം ഹർമ്മ്യം എന്നത് കെട്ടിടങ്ങൾ ഏതാണോ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് അത് ഹർമ്മ്യം കെട്ടിടം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത് അത് ഹർമ്മ്യം അപ്പോൾ ഏതെല്ലാമാണ് ഹർമ്മ്യങ്ങൾ പലതും ഹർമ്മ്യങ്ങളാണ് നമ്മൾ പണിയുന്ന വീടുകൾ നമ്മൾ പണിയുന്ന ക്ഷേത്രങ്ങൾ ഈ ഹാള് ഈ സ്റ്റേജ് ഇതെല്ലാം ഹർമ്മ്യ വിഭാഗത്തിൽ പെടുന്നു ഈ ഹർമ്മ്യത്തെ വീണ്ടും നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് പ്രയോജക വസ്തുക്കൾ രണ്ട് പ്രാസാദ വസ്തുക്കൾ functional buildings and symbolic buildings functional buildings പറയുമ്പോൾ പ്രധാനമായിട്ടും എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടി പണിയുന്ന നിർമ്മിതികൾ ഉദാഹരണം നമ്മളൊരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കുന്നു അതൊരു പ്രയോജക നിർമ്മിതിയാണ് പ്രയോജക വാസ്തുവാണ് പക്ഷേ നമ്മളൊരു ക്ഷേത്രം ഉണ്ടാക്കുന്നു അതിനെന്താ പ്രയോജനം ഒരു മെമ്മോറിയൽ ഉണ്ടാക്കണോ അതെന്താ പ്രയോജനം അവിടെ പ്രയോജനമല്ല അതിൻ്റെ പ്രതീകാത്മകത കൊണ്ട് അതിന് പ്രാധാന്യം കിട്ടുന്നു അതാണ് പ്രാസാദ നിർമ്മിതികൾ ക്ഷേത്രം ഒരു പ്രാസാദമാണ് രാജധാനികൾ പ്രാസാദമാണ് നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് ഒരു പ്രാസാദമാണ് അപ്പോൾ ഗ്രഹനിർമ്മിതിയുടെ തത്വങ്ങൾ അതിലേക്ക് പ്രയോഗിക്കാൻ പറ്റില്ല ആ അതൊരു കെട്ടിടമല്ല അത് ഡെമോക്രസിയുടെ ഒരു പ്രതീകമാണ് അപ്പോൾ പ്രതീകാത്മകമായ നിർമ്മിതികളൊന്ന് പ്രയോജനകരമായ നിർമ്മിതികൾ മറ്റൊന്ന് അങ്ങനെ രണ്ട് തരംതിരിവ് ഈ പ്രയോജക നിർമ്മിതികളുടെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യാലയം വീട് അതുപോലെ പ്രാസാദ നിർമ്മിതിയുടെ ഒരു ഭാഗം മാത്രമാണ് ക്ഷേത്രങ്ങൾ ഇതിനെ കാണിക്കുന്ന ഈ എല്ലാ തരത്തിലുള്ള കെട്ടിടങ്ങളെയും പ്രതിപാദിക്കുന്നതും അതിൻ്റെ വ്യാകരണം പറയുന്നതും അതിനെ പരസ്പരം വേർതിരിക്കുന്നതുമായിട്ടുള്ള അറിവെല്ലാം ഇതിൻ്റെ ഭാഗമായിത്തീരുന്നു അതാണ് ഹർമ്മ്യ വിഭാഗം യാനം എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ശയനം എന്ന് പറയുന്നത് നമ്മൾ വിശ്രമിക്കുന്ന മേശ നമ്മൾ വിശ്രമിക്കുന്ന കസേര മഞ്ചം അതുപോലെ ഇതിനെന്തുകൊണ്ട് വാസ്തു എന്ന് ഉൾപ്പെടുത്തുന്നു എവിടെയാണോ നമ്മൾ വസിക്കുന്നത് അതാണ് വാസ്തു നമ്മളിവിടെ കസേരയിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് വാസ്തുവായി തീരണം നമ്മളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ ഒരു യാനമാണ് പക്ഷേ ആ യാനം വാസ്തുവായി തീരുന്നു അപ്പോൾ യാനങ്ങളിൽ ഭൂമിയിൽ കൂടെ ചലിക്കുന്നതും ജലത്തിൽ കൂടെ ചലിക്കുന്നതും ആകാശത്തിൽ കൂടെ ചലിക്കാവുന്നതുമായ എല്ലാതരം വാഹനങ്ങളും ഉൾപ്പെടുന്നതാണ് യാനവിഭാഗം ഭൂമിയിൽ കൂടെ ചലിക്കുന്നത് തന്നെ ആളുകൾ എടുത്തു കൊണ്ടുപോകുന്ന പല്ലക്ക് മൃഗങ്ങൾ വലിക്കുന്ന കാളവണ്ടി കുതിരവണ്ടി മുതലായത് അങ്ങനെ എത്രയോ വാഹനങ്ങളുണ്ട് യാന ശയനങ്ങളിലായിക്കോട്ടെ പീഠം ആസനം മഞ്ചം അങ്ങനെ തുടങ്ങിയ അനേകം ശയന വസ്തുക്കളുമുണ്ട് സാധാരണഗതിയിൽ യാന ശയന വസ്തുക്കൾ കാലക്രമേണ ഒരു മെക്കാനിക്കൽ ക്രാഫ്റ്റായി മാറി നമ്മളൊരു തൊട്ടിലുണ്ടാക്കണമെങ്കിൽ ഒരാശാരിയെ വിളിച്ച് പറയും കുഞ്ഞിന് വേണ്ടി ഒരു തൊട്ടിലുണ്ടാക്കണം എന്ന് പറയും ആ തൊട്ടിൽ ഏതിൽ പെടും ഏതിൽ പെടും ശയനത്തിൽ പെടും അത് കുട്ടിക്ക് വസിക്കാനുള്ള ഒരു ഒരു ഉപകരണമാണ് ഒരു വസ്തുവാണ് അപ്പോൾ നമ്മൾ അതിനൊരു അളവ് കൊടുത്തു അൻപത് സെൻറ്റിമീറ്റർ ബൈ വൺ മീറ്റർ എന്ന് പറഞ്ഞിട്ട് അളവ് കൊടുത്തു കഴിഞ്ഞാൽ ആശാരി പറയും ഇതൊന്നും ഈ കണക്കിലൊന്നും തൊട്ടിൽ പണിയാറില്ല ഇന്ന് എന്ത് പറഞ്ഞാലും പണിത് തരും ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് പക്ഷേ അങ്ങനെ പണിയാറില്ല അതിന് പ്രത്യേകമായിട്ടുള്ള കണക്കുകളുണ്ട് ആ കണക്കുകൾ അനുസരിച്ചിട്ട് പണി പണിയണം അതിന് ഉത്തമമായിട്ടുള്ള ഗണിത സങ്കല്പം വേണമെന്നൊക്കെ പറയും ശരി നമ്മളത് അങ്ങോട്ട് വിട്ടു കാരണം ഒരു കാലത്തും ഇന്ന ദ്രവ്യങ്ങൾ മാത്രം ഉപയോഗിച്ച് വാസ്തുവിദ്യ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു തത്വമുണ്ടായിരുന്നില്ല വീണ്ടും ഇത് വരാൻ ഒരുപക്ഷെ കാരണം ഇന്നത്തെ പ്രാക്ടീസാണ് ഇന്ന് വാസ്തുവിദ്യ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓടിട്ട അല്ലെങ്കിൽ ഓട് കൊണ്ട് മുഖപ്പുണ്ടാക്കിയ വീടുകളാണ് വാസ്തുവിദ്യാപരമായി ഡിസൈൻ ചെയ്തതായിട്ട് പറയുന്നത് ഓട് മംഗലാപുരം ഓട് ബാംഗ്ലൂർ പാറ്റേൺ ടൈൽസ് അത് നമ്മളുടെ ഒരു പ്രാചീന നിർമ്മാണ ദ്രവ്യമാണോ മലബാറുകാർക്ക് നന്നായിട്ട് അറിയാം മാംഗ്ലൂർ പാറ്റേൺ ടൈൽ നിലവിൽ വന്നിട്ട് എത്ര കൊല്ലം ഉണ്ടാവും പത്ത് കൊല്ലം നൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലം ഇല്ല ഇരുന്നൂറ് കൊല്ലമായിട്ടില്ല നൂറ്റൻപത് കൊല്ലമായിട്ടുള്ളൂ ഒരു രണ്ടോ മൂന്നോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് കോമൺവെൽത്ത് കമ്പനി അതിൻ്റെ നൂറ്റൻപതാമത്തെ വാർഷികം ആഘോഷിച്ചത് അപ്പോൾ നമ്മുടെ പാരമ്പര്യം ആ നൂറ്റൻപത് കൊല്ലമല്ല വാസ്തുവിദ്യയുടെ പാരമ്പര്യം നൂറ്റൻപതോ ആയിരത്തഞ്ഞൂറോ കൊല്ലമല്ല ഏതാണ്ട് പതിനയ്യായിരം കൊല്ലങ്ങൾക്ക് വരെ പിന്നിലേക്ക് നമ്മൾ എത്തി നോക്കണം ഈ അറിവിൻ്റെ തലങ്ങളിലേക്ക് എത്തി നോക്കാനായിട്ട് അപ്പോൾ ഈ മെറ്റീരിയൽസ് അല്ലാണ്ട് പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടും വാസ്തുവിദ്യ നടത്തിയിരുന്നു അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നമ്മൾ പഞ്ചമൂലങ്ങളിലെത്തും പഞ്ചധാതുക്കളിലെത്തും ഭൂമി വെള്ളം ജലം വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങൾ യോജിച്ച് സൂര്യോർജത്തിൽ അത് അധിവാസത്തിനുള്ള ഒരു രംഗം ഉണ്ടാക്കുന്നു പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയൊക്കെ ധാരാളം പഠനങ്ങളുണ്ട് സാഖ്യശാസ്ത്രം കപിലൻ്റെ സാഖ്യവും അങ്ങനെ പലതുമുണ്ട് വരാഹംഹിരൻ്റെ ബൃഹത് സംഹിതയിൽ ഇതിനെപ്പറ്റി പ്രപഞ്ചോൽപ്പത്തിയെപ്പറ്റി വളരെ സംഗ്രഹിച്ച് പറയുന്നുണ്ട് എല്ലാം പ്രതീകാത്മകമായിട്ടാണ് ഇങ്ങനെയാണ് ഉണ്ടായെന്ന് പറയില്ല ഇതിൻ്റെ എല്ലാം സമ്മിശ്രം ഈ പ്രപഞ്ച മൂലധാതുക്കൾ ചേർന്ന സൂര്യോർജത്തിൽ മാറി ഒരു ഭൂമിയായിട്ട് മാറണോ ഈ ഭൂമിയെപ്പറ്റി ഈ പ്രകൃതിയെപ്പറ്റി കവികൾ പാടി പുകഴ്ത്തിയിട്ടുണ്ട് കുമാരസംഭവത്തിലും രഘുവംശത്തിലും എല്ലാം ഈ പ്രകൃതിയുടെ വർണ്ണനകൾ കാണാം എത്ര മരങ്ങൾ നമുക്ക് കണ്ടാലറിയാൻ പറ്റും ഓരോരുത്തരും ഒന്നാലോചിച്ച് നോക്കൂ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ അത്രയേ ഉള്ളൂ പക്ഷേ ശ്രീരാമൻ ഒരു ഇരുപത് ഒരു ഏതാണ്ട് ഇരുപതോളം മരങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് നോക്കൂ ഈ ആനക്കാനനത്തിൽ ഇവിടെ നോക്കൂ ഹംസങ്ങൾ മറ്റ് മൃഗാദികൾ ഷഡ്പദങ്ങൾ ഇതെല്ലാം കൂടി ഇരിക്കുന്ന ഈ സ്ഥലത്തിനേക്കാൾ യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം ഇത്രയും യോഗ്യമായിട്ടുള്ളൊരു പ്രകൃതി വേറൊന്നില്ല അതുകൊണ്ട് നമുക്കിവിടെ പർണശാല കിട്ടി താമസിക്കുക എന്ന് പറയുന്നുണ്ട് അത് കേട്ട ഉടനെ ശ്രീ ലക്ഷ്മൺ എന്താ ചെയ്യുന്നത് ഓ എനിക്കിത് അറിയില്ല ഞാൻ ഏതെങ്കിലും ഒരു ഒരു എൻജിനീയറെയോ ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ തത്വശാസ്ത്രജ്ഞനോ വാസുവിദ്യയോ അന്വേഷിച്ച് പോകല്ല ചെയ്യുന്നേ ശ്രീരാമൻ്റെ വാക്കുകൾ കേട്ട ഉടനെ അങ്ങ് പറഞ്ഞിരിക്കുന്ന സ്ഥലം അങ്ങ് പറഞ്ഞിരിക്കുന്ന പോലെയൊരു ശാല ഞാൻ കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ആയുധങ്ങളുമായി പോയി ഉറപ്പുള്ള കൊമ്പുകൾ നാട്ടി പരസ്പരം ബന്ധിച്ച് അതിൻ്റെ മുകളിൽ ശമീവൃക്ഷത്തിൻ്റെ ശാഖകൾ കൊണ്ട് ഒരു മേൽക്കൂട് തീർത്ത് അതിനു മുകളിൽ പുല്ല് ദർഭപ്പുല്ല് മേഞ്ഞ് അതിൻ്റെ തൂണുകൾക്കിടയിൽ മണ്ണ് കൊണ്ടുവന്ന് പൊത്തി ചുമരുണ്ടാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും പർണശാല തീർക്കുന്നു അത് കണ്ടിട്ട് ശ്രീരാമൻ പറയാണ് ഇത്ര മനോഹരമായൊരു പർണശാല ഞാൻ കണ്ടിട്ടില്ല Lakshmana you deserve an appreciation എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലല്ല ലക്ഷ്മണനെ കെട്ടിപ്പിടിക്കുകയാണ് നീ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു സിവിൽ എഞ്ചിനീയറിങ്ങിലും ആർക്കിടെക്ചറൽ എഞ്ചിനീയറിങ്ങിലും പി എച്ച് ഡി എടുത്താണ് എനിക്ക് എൻ്റെ അടുത്ത് ഒരാളൊരു പർണശാല പോയിട്ട് ഒരു ഷെഡ് പണിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവില്ല നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പുറത്തു വരുന്ന ഒരു എഞ്ചിനീയർക്കും ഒരു പഠനശാല പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രായോഗികമായിട്ടുള്ള ഇതില്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു കാലത്ത് ശ്രീരാമന് ഇങ്ങനെ ഭൂമി ലക്ഷണം പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മണന് അവിടെ ഒരു ഹർമ്മ്യം തീർക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ വിദ്യ അവരുടെ ഗുരുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപദേശിച്ചിട്ടുണ്ടാവണം വസിഷ്ഠൻ പതിനെട്ട് വാസ്തുവിദ്യ ആചാര്യന്മാരിൽ ഒരാളായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുപോലെ പതിനെട്ട് ആചാര്യന്മാരുണ്ടായിരുന്നു ഈ പതിനെട്ടിൽ പെടുന്നതാണ് വിശ്വകർമാവും നഗ്നജിത്തും വാസുദേവനും പുരന്ദരനും വാസുദേവൻ കൃഷ്ണൻ സക്ഷാൽ കൃഷ്ണൻ ദ്വാരക പണിത കൃഷ്ണൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ at least there eighteen streams of thought അഥർവവേദത്തിൻ്റെ ഉപവേദമായ സ്ഥാപത്യവേദം ഈ സ്ഥാപത്യവേദത്തിൽ സ്ഥാപി സ്ഥാപത്യവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഗസൃഷ്ടികൾ സ്ഥാപിക്കാനുള്ള അറിവ് ഈ സ്ഥാപത്യവേദം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേദാംഗങ്ങൾ കൂടെ കടന്നു പോകണം നിരുക്തം ശിക്ഷ വ്യാകരണം ഛന്ദസ് ഇത് കഴിഞ്ഞ് കൽപ്പം ജ്യോതിഷം എന്നീ രണ്ട് വിഷയങ്ങൾ കൽപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെ യാഗശാല ഉണ്ടാക്കണം എങ്ങനെ ഒരു യജ്ഞകുണ്ടുണ്ടാക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കുന്നത് വട്ടത്തിലാണോ ചതുരത്തിലാണോ അത് വട്ടത്തിലാണെങ്കിൽ അതിന് എത്ര അളവായിരിക്കണം അത് ചതുരത്തിലാണെങ്കിൽ അതിൻ്റെ അളവ് എത്രയായിരിക്കണം ഈ വട്ടത്തിന് സമമായിട്ടുള്ള ചതുരം ഉണ്ടാക്കുന്നത് എങ്ങനെ വട്ടത്തിൻ്റെ ഏരിയയ്ക്ക് സമമായിട്ടുള്ള ഏരിയയുള്ള ചതുരമാണോ വട്ടത്തിൻ്റെ പെരിമീറ്ററിന് സമമായ പെരിമീറ്ററുള്ള ചതുരമാണോ ഇങ്ങനെയുള്ള താത്വിക ഘടനകൾ സ്പേസ് പ്ലാനിങ് സ്പേഷ്യൽ നോളജ് സ്പേസിനെ പറ്റിയിട്ടുള്ള അറിവ് അതടങ്ങുന്നതാണ് കൽപ്പശാസ്ത്രം കൽപ്പം വിധം ഇന്ന് പറയുകയാണെങ്കിൽ it's a science of designing spaces ജ്യോതിഷോ എന്താണ് ജ്യോതിഷം ജ്യോതിശാസ്ത്രങ്ങളെ പറ്റിയുള്ള അറിവ് നമുക്ക് ഏത് ദശയാണെന്ന് അറിയാനുള്ള അറിവ് അല്ല ഇതൊന്നുമല്ല ജ്യോതിഷം എന്ന് പറയുന്നത് സമയത്തിൻ്റെ ശാസ്ത്രമാണ് ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ജ്യോതിർഗോളങ്ങൾ ഒരു പ്രത്യേക പൊസിഷനാണ് നിൽക്കുന്നത് ഈ മൊമെൻറ്റിൽ അരമണിക്കൂർ കഴിഞ്ഞ് ഈ പ്രസംഗം നിർത്തുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്തിൻ്റെ സൂചനയായിട്ട് നമുക്ക് എടുക്കാവുന്നത് ഈ ജ്യോതിർഗോളങ്ങളുടെ നിൽപ്പാണ് അഞ്ച് ഗ്രഹങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം ഓരോ ഗ്രഹത്തിൻ്റെയും പഥങ്ങളൊക്കെ വ്യത്യാസം കാരണം നാല് ഗ്രഹങ്ങൾക്ക് ഉച്ചത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ നാല് ഗ്രഹങ്ങൾ ഉച്ചത്തിലും ഒരു ഗ്രഹം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ആ ഒരു ദിവസമായിരുന്നു പുണർന്ന നക്ഷത്രത്തിൽ ശ്രീരാമൻ്റെ ജനനം അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഗണിച്ചെടുക്കാം എന്നാണ് date of birth of Srirama എന്ന് ഗണിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഏത് സംഭവം നടക്കുമ്പോഴും അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള സമയം ക്രമീകരിക്കാനായിട്ട് സമയം നിശ്ചയിക്കാനായിട്ട് സമയം രേഖപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ഭാരതീയ പാരമ്പര്യമാണ് ജ്യോതിശാസ്ത്രം അത് വെറുതെ science transcending the science of space and time ആ വാസ്തുവിദ്യ പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ പുരുഷായുസ്സുകൾ സ്ത്രീയായുസ്സുകളും ചിലവഴിച്ചാലേ പറ്റൂ അതുകൊണ്ട് അവിടേക്ക് നമുക്ക് എത്തി നോക്കാൻ മാത്രമേ ഇന്ന് പറ്റുള്ളൂ അപ്പോൾ ഈ അറിവ് എങ്ങനെയാണ് കിട്ടുക എങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് സംഭരിക്കുക എന്നുള്ളതിനെ പറ്റി ഉള്ള ചർച്ച ഒന്ന് ഇത് വേണോ നമ്മൾ അറിയണോ എന്നുള്ള ചർച്ച വേറെ വേറെ വേറെ ഒന്ന് ആദ്യം പറയട്ടെ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിദ്യയാണ് കാരണം ഒരു കാലത്ത് പണ്ഡിതനും പാമരനും രാജാവും സാധാരണ പ്രജയും ഗൃഹസ്ഥമാക്കിയിരുന്ന ഹൃദയസ്ഥമാക്കിയിരുന്ന ഒരു വിദ്യയാണ് വാസ്തുവിദ്യ ഞാൻ പറഞ്ഞു എന്നാൽ പ്രധാനമായിട്ടും ഇതിന് ഈ വിദ്യയ്ക്ക് ഈ അറിവിന് മൂന്ന് തലങ്ങളുണ്ട് അതിലെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള അറിവാണ് പ്രായോഗികതയിൽ ഊന്നിയുള്ള അറിവ് പ്രാക്ടിക്കലായിരുന്നു വാസ്തുവിദ്യ ഒരുപക്ഷേ എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ ഉള്ള ബുദ്ധിജീവികൾക്കുള്ളതായിരുന്നില്ല വാസ്തുവിദ്യ സാധാരണക്കാരിൽ സാധാരണക്കാരായ കാരുക്കൾക്ക് ഇത് പണിയുന്നവർ കൈകൊണ്ട് പണിയുന്നവർ ദ്രവ്യങ്ങളിൽ പണിയുന്നവർ കാരുക്കൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വിദ്യമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പ്രായോഗികതയിൽ ഊന്നിയതായിരുന്നു വാസ്തുവിദ്യ ഈ മോന്തായമായി വയ്ക്കുന്ന മുളയിലേക്കാണ് മറ്റുള്ള കഴുക്കോലുകളൊക്കെ യോജിപ്പിക്കുന്നത് അപ്പോൾ ഈ മുളയാകുന്നു എല്ലാ കഴുക്കോലുകളെയും യോജിപ്പിക്കുന്ന ഒരു യൂണിറ്റ് അങ്ങനെയാണെങ്കിൽ ഈ മുളയുടെ പേര് തന്നെ അവിടെ അന്യർത്ഥമാകുന്നു മുളയുടെ പേര് സംസ്കൃതത്തിലെ വംശം എന്നാണ് നമ്മൾ സൂര്യവംശം ചന്ദ്രവംശം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അതിന് വംശം എന്ന് പറയുന്നത് കൂട്ടായി വളരുന്നതുകൊണ്ടാണ് വംശാവുന്നത് ഒറ്റയ്ക്കൊരു മുള നടാൻ പറ്റില്ല ഒരു മുള കൂട്ടായേ വളരുള്ളൂ അതുകൊണ്ട് ഏതിനെയാണോ നമ്മൾ കൂട്ടായി സങ്കല്പിക്കുന്നത് അതാണ് വംശം അപ്പോൾ വംശശാല എന്ന് പറയുമ്പോൾ എ റിഡ്ജിഡ് ബിൽഡിംഗ് എന്നുള്ളതാണ് അർത്ഥം വരുന്നത് മോഡേൺ ടെക്നോളജിയിൽ അല്ലാണ്ട് മുള കൊണ്ടുള്ള എന്നല്ല വംശശാല പണിയണമെന്ന് പറയുമ്പോൾ വീണ്ടും അന്വേഷിച്ചിട്ട് ആസാമിലും ബംഗാളിലും പോകേണ്ട കാര്യമില്ല Orissa one of the purest state in India അവിടെ പോയി കഴിഞ്ഞാലും അവിടെ വീട് നിർമ്മിക്കുന്നത് സാധാരണ കല്ലും മണ്ണും കൂട്ടി വെച്ച് അതിൽ മണ്ണ് പൊത്തി ചില പ്രത്യേക രീതികൾ ഉപയോഗിച്ചിട്ടാണ് വാർധയിൽ ഗാന്ധിയുടെ ആശ്രമം കാണാനായിട്ട് ഒരുക്കി പോയ സമയത്ത് അതിൻ്റെ അവിടെയുള്ള അവിടെയുള്ള വീടുകളുടെ പണി നോക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു നിർമ്മാണ രീതിയാണ് അവിടെ ഉപയോഗിക്കുന്നത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വടക്കൻ പ്രവിശ്യകളിൽ നിന്ന് probably they are starting from Afghanistan ഗാന്ധാരത്തിൽ നിന്നാണ് അവർ വരുന്നത് അവർ വന്ന് വീടിനുള്ള സ്ഥലം അടയാളപ്പെടുത്തി അവിടെ കുഴിച്ച് ആ മണ്ണും പാറക്കഷ്ണങ്ങളും കൂട്ടി അതിൽ രണ്ടാമതിട്ട് അവർ കൊണ്ടുവരുന്ന എരുമയെ കൊണ്ട് അതിൽ നടത്തിപ്പിച്ച് തറയുറപ്പിച്ച് മണ്ണുകൊണ്ട് കെട്ടി മുകളിൽ വരെ ആക്കി തീർക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് പോകും പിന്നെ നെക്സ്റ്റ് ബാച്ച് കംസ് അങ്ങനെ ഓരോരുത്തരുടെയും അങ്ങേയറ്റം സ്കില്ല് ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ സ്കില്ല് ഉപയോഗിച്ചുള്ള നിർമ്മാണ രീതി ഉണ്ടായിരുന്നത് രാജസ്ഥാനിൽ മാർബിൾ പണിയട്ടെ കേരളത്തിൽ എന്തിനാ മാർബിള് കേരളത്തിലെ എല്ലാ വീടുകളും മാർബിൾ ഇടുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ മാർബിളും അതിന് തന്നെ വേണ്ടി വരും നമുക്കെന്തിനാ എല്ലാം കോൺക്രീറ്റ് വീടുകൾ ഇവിടെ ഏതാണ്ട് നൂറ് ലക്ഷം വീടുകളാണ് കേരളത്തിൽ വേണ്ടത് ഈ നൂറ് ലക്ഷം വീടുകൾ പണിയാനായിട്ട് നമ്മൾ സിമെൻറ്റും കോൺക്രീറ്റും മാത്രം ഉണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ധാതു സമ്പത്ത് മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇത് തീരില്ല നമുക്ക് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി പ്ലസ് പല ഏത് പേപ്പറിലും ഇന്ന് ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്നത് നിർമ്മാണത്തെ പറ്റിയിട്ടുള്ള പേജുകളാണ് അഞ്ച് ബെഡ്റൂം ഹൗസ് ആറ് ബെഡ്റൂം ഹൗസ് പലരും വീടെന്നുള്ള പേര് മാറ്റി പാലസ് എന്ന് കഴിഞ്ഞ തവണ തിരുവിതാംകൂർ തിരുവനന്തപുരം വരെ പോയി വരുമ്പോൾ പല ദിക്കിലും വീട് പോയി വീടെന്നുള്ള പ്രയോഗം പോയിട്ട് താഴത്ത് ഹൗസ് എന്നുള്ളതിന് പറയാം താഴത്ത് പാലസ് അങ്ങനെയാണ് എഴുതുന്നത് അതായത് നമ്മൾ പണിയുന്നത് കൊട്ടാരങ്ങളാണ് എത്ര മുറി വേണം ഒരാൾക്ക് താമസിക്കാൻ ഒരു കുടുംബത്തിന് താമസിക്കാൻ ഇതിനെപ്പറ്റി വീണ്ടും മയൻ പറയുന്നുണ്ട് രണ്ട് മുറികളെ ആവശ്യമുള്ളൂ ഒന്ന് രംഗം രണ്ടാമത്തത് വാസം രംഗം എന്ന് പറയുന്നത് നമുക്ക് മൂല്യപ്പെട്ടതേതോ അത് അത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് രംഗം എന്താണ് നമ്മളവിടെ സൂക്ഷിക്കുക മറ്റത് വാസം വസിക്കാനുള്ള ഇടം വാസം രംഗം വാസം ഈ രണ്ട് മുറികളുടെ പ്രാധാന്യം രംഗത്തിനാണ് കാരണം നമുക്ക് വിലപ്പെട്ടത് സൂക്ഷിക്കാനുള്ള ഇടമാണ് വീടിൻ്റെ അർത്ഥം വീടിൻ്റെ ധർമ്മം നമുക്ക് വിലപ്പെട്ടത് ഈശ്വരനും ഈശ്വര സങ്കല്പവും പൂജയാണെങ്കിൽ അത് പൂജാമുറിയായിട്ട് മാറുന്നു മറ്റത് വസതിയായി മാറുന്നു ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം കഴിക്കുക അതിഥികളെ സ്വീകരിക്കുക അല്ലെങ്കിൽ കിടപ്പുമുറി ഇതെല്ലാം അപ്രധാനപ്പെട്ട മുറികളാണ് ഇതിൻ്റെ കാതലായ മുറി നമുക്ക് വിലപ്പെട്ടത് സൂക്ഷിക്കാനുള്ള രംഗവും നമുക്ക് വിലപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്താനുള്ള വാസവും വാസത്തിന് വസതി എന്നുള്ള അർത്ഥം മാത്രമേ കേൾക്കുന്നത് കുഞ്ഞിനെ വളർത്താനുള്ള സ്ഥലം ഏത് വീടിൻ്റെയും ഏറ്റവും നടുക്കലത്തെ എയർ കണ്ടീഷൻ മുറിയിലാണ് നമ്മൾ കുട്ടികളുടെ തൊട്ടിലിടുന്നത് അതാണ് വാസം വാസം എന്ന് നമ്മുടെ നമ്മുടെ അറിവ് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാനുള്ള മുറി ബാക്കിയെല്ലാം നമ്മുടെ മുണ്ടയും അവർ ഡേ ടു ഡേ ലൈഫ് ഈ മുറികൾക്ക് ചായ്ച്ചെടുത്ത് കോലായി തീർത്ത് അളിന്തങ്ങൾ തീർത്ത് വിസ്തരിച്ച് വലിയ വീടാക്കാം അല്ലെങ്കിൽ മുകളിലേക്ക് കോണിപ്പടി പണിത് രണ്ട് നിലയോ മൂന്ന് നിലയോ എത്ര നിലയുള്ള വീടുമാക്കാം പക്ഷേ ഈ മുറിക്ക് എത്ര അളവ് വേണം ഇതന്വേഷിക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ തലത്തിലേക്ക് കിടക്കുന്നു ഇവിടെ താത്വിക തലത്തിൽ നമ്മൾ എത്തിച്ചേരണം എത്ര വേണം ബെഡ്റൂമിൻ്റെ സൈസ് പറയൂ സർ എത്ര വേണം നിങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ size four metre by six metre three metre by four metre madam പറയൂ എത്ര വേണം നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അളവ് മിനിമം ആറ് മീറ്റർ നീളം നമുക്ക് വേണ്ട സ്ഥലം നമ്മളുടെ ഭൗതിക ശരീരത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലം മാത്രമാണ് ഒരു ശരീരത്തിന് വേണ്ട നിൽക്ക് എനിക്ക് നിൽക്കാൻ വേണ്ട ഏറ്റവും കൂടിയ വിസ്താരം ഇത്രയേ ഉള്ളൂ ഈ വിരലറ്റം തൊട്ട് ഈ വിരലറ്റം വരെ ഇരിക്കുന്ന ഈ ഡിസ്റ്റൻസ് ദ സ്പാൻ ആന്ത്രോപോളജിസ്റ്റിൻ്റെ ഭാഷയിൽ പറയുന്നത് ദ സ്പാൻ വ്യാമം ഈ വ്യാമമാണ് ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും കൂടിയ അളവ് കൂടിയതെന്ന് പറയുമ്പോൾ വ്യക്തിക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു അളവ് പക്ഷേ ഇത്രയുണ്ടെങ്കിൽ ഇതേ ഹൈറ്റാണ് നെറ്റി വരെയുള്ള ഹൈറ്റ് വ്യാമം സമം കായം span is equal to stature modern anthropological thought ലോകത്തിലെ സകല വംശക്കാരെയും വരെയും അളന്ന് ആന്ത്രപ്പോളജിസ്റ്റ് കണ്ടിരിക്കുന്നതാണ് human span is equal to the human stature ഈ ഹ്യൂമൻ സ്റ്റേച്ചർ കൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം ഉറങ്ങുമ്പോൾ നമ്മൾ കൈയൊക്കെ പൊന്തിക്കും അപ്പോൾ നമ്മൾ വേറൊരളവെടുക്കുന്നു കൈ പൊന്തിച്ച് പിടിച്ചാൽ കിട്ടുന്നത് ഇതിനെ നമ്മൾ അഞ്ജലി എന്ന് പറയും അഞ്ജലി പുരുഷാഞ്ജലി ദണ്ഡ നമസ്കാരം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നീളം ഈ പുരുഷാഞ്ജലിക്ക് ഈ വ്യാമത്തിനേക്കാൾ ഒന്നേകാലരട്ടി കൂടുതൽ സ്ഥലം വേണം നീളം വേണം ഇതിൻ്റെ അളവ് എട്ടാണെങ്കിൽ ഈ അളവ് പത്താണ് എന്താണ് എട്ട് എന്ന് പറഞ്ഞത് ഈ വ്യാമത്തിൻ്റെ അളവ് അളവിൽ നമുക്ക് ചെറിയ യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ വ്യാമത്തിനെ പത്ത് കൊണ്ട് ഹരിക്കാം എട്ട് കൊണ്ട് ഹരിക്കാം പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാം എങ്ങനെ വേണമെങ്കിൽ ഹരിക്കാം ഏതായിരിക്കും ഹരിക്കാൻ ഏറ്റവും എളുപ്പം ചെറിയ യൂണിറ്റ് ആക്കണമെങ്കിൽ പത്തുണ്ട് ഡെസിമൽ സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് ഒരു മീറ്റർ ചരട് തരുന്നു അതിൽ നിന്ന് പത്ത് സെൻറ്റിമീറ്റർ നിങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തി തരും സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല by trial and error you will be able to get പക്ഷേ ഇതിൻ്റെ എട്ടിലൊന്ന് കാണാൻ ആർക്കും പറ്റും അതിനെ ഒരു പ്രാവശ്യം മടക്കുക വീണ്ടും മടക്കുക മൂന്നാമത് മടക്കുക അതിൻ്റെ എട്ടിലൊന്നായി ഇതാണ് പ്രായോഗികമായിട്ടുള്ള സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള അറിവ് ഇതളക്കാൻ വേണ്ടിയിട്ട് എൻജിനീയർ വേണ്ട കണക്കറിയണ്ട നമുക്ക് കണക്കറിയണ്ട ഇന്ത്യയിൽ കണക്കറിയുന്നവർ എത്ര പേരുണ്ടാവും വളരെ കുറച്ച് പേരുള്ളൂ വാസ്തുവിദ്യയിൽ പിന്നീട് വരുന്നുണ്ട് വാസ്തുവിദ്യ തീരുമാനിക്കാനായിട്ട് വാസ്തുവിദ്യയിലെ കണക്കുകൾ ചെയ്യാനായിട്ട് വിസ് ഒന്നുകിൽ നമുക്ക് ഏരിയ ബേസ് എടുക്കാം ഈ ഹാൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ഹരി ഏരിയക്ക് ഈ ഹാളിന് എത്ര വിസ്തീർണം ഉണ്ടെന്ന് കണക്കാക്കാം അല്ലെങ്കിൽ ഇതിന് എത്ര പെരിമീറ്റർ ഉണ്ടെന്ന് കണക്കാക്കാം എത്ര ചുറ്റളവുണ്ടെന്ന് കണക്കാക്കാം ഏതാ എളുപ്പം വിസ്തീർണമാണോ ചുറ്റളവാണോ എളുപ്പം ഈ മുറിയുടെ വിസ്തീർണം കാണാനാണോ ചുറ്റളവ് കാണാനാണോ എളുപ്പം വിസ്തീർണം കാണാൻ നീളം കാണാം വീതി കാണാം പെരുക്ക സർ ഇന്ത്യയിൽ പെരുക്കൽ അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മൾ ജീവിക്കുന്നത് സ്വന്തം പേരെഴുതി ഒപ്പിടാൻ കഴിയുന്നവർ ഇന്ത്യയിലെ ഇരുപത് ശതമാനമേ ഉള്ളൂ അതിൽ കണക്കറിയുന്നവർ അതിൻ്റെ ഒരു ഇരുപത് ശതമാനം പോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ദിക്കിൽ നമുക്ക് കണക്ക് പ്രയോഗിക്കാൻ പറ്റില്ല അവിടെ പ്രായോഗികമായിട്ട് പ്രയോഗിക്കാവുന്ന കണക്ക് അളക്കാൻ പറഞ്ഞു ഈ നീളം അളന്നു ആ നീളം അളന്നു ഈ നീളം അളന്നു ഈ നീളം അളന്നു രണ്ട് നാലും കൂടി കൂട്ടിൽ കൂട്ടിൽ വളരെ ലഘുതരമാണ് അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോകുന്നതുകൊണ്ടാണ് ചുറ്റളവ് സ്വീകരിക്കുന്നത് ചുറ്റളവ് സ്വീകരിച്ചു കഴിഞ്ഞാലും വിസ്തീർണം സ്വീകരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഡിസൈൻ സാധിക്കും പക്ഷേ ചുറ്റളവ് കൊണ്ട് എളുപ്പത്തിൽ സാധാരണക്കാർ ഉപയോഗിക്കാവുന്നൊരു ഒരു വിദ്യയായി മാറണോ ഇതിനെ എട്ടിലൊന്നാക്കാനാണ് എളുപ്പം അതുകൊണ്ട് ഒരു ഒക്ടൽ സിസ്റ്റം അഷ്ടാംശ സമ്പ്രദായം വന്നു അതുകൊണ്ട് ഈ വ്യാമത്തിൻ്റെ എട്ടിലൊന്ന് ഒരു പദം ആ പദത്തിൻ്റെ എട്ടിലൊന്ന് ഒരങ്കുലം ആ അങ്കുലത്തിൻ്റെ എട്ടിലൊന്ന് ഒരു യവം അങ്ങനെ കണക്കുകളുണ്ടായി വ്യാമത്തിൻ്റെ എട്ടിലൊന്ന് ഒരു പദം അപ്പോൾ ഈ കൈ എത്ര എത്ര പദം ഉണ്ടാവും നിങ്ങൾ നോക്കി പറയൂ സുമാർ പറഞ്ഞാൽ മതി ഇതൊരു മൂന്ന് പദം ഇതൊരു മൂന്ന് പദം ഇതൊരു രണ്ട് പദം മൂന്ന് മൂന്ന് ആറ് രണ്ട് എട്ട് എട്ട് പദം നീളായി അപ്പോൾ ഒരു മുണ്ടിന് നമ്മൾ പിടിയിൽ വാങ്ങിക്കുന്ന മുണ്ടിന് എത്ര നീളം വേണം ഒരു വ്യാമം നീളം വേണം മുണ്ട് നീർത്തി നോക്കിക്കഴിഞ്ഞാൽ അവസരം പിടിക്കാൻ പറ്റുള്ളൂ അതിനേക്കാളും കൂടുതൽ നീളം ഉണ്ടെങ്കിൽ നമ്മൾ മടക്കി പിടിക്കണം അപ്പോൾ മുണ്ടിൻ്റെ അളവ് അങ്ങനെ പലതും പലതും ഇതിൽ നിന്നുണ്ടായി ഇത് എട്ട് പദമാണെങ്കിൽ കൈ നീട്ടിപ്പിടിക്കുന്ന ഒരാൾക്ക് എത്രയുണ്ടാവും ഹൈറ്റ് പത്ത് പദം ഉണ്ടാവും പത്ത് പദം അപ്പോൾ ratio one is to one point two five കിട്ടി ഒരു ഭാഗം വിസ്താരവും ഒന്നേകാൽ ഭാഗം നീളവുമുള്ളൊരു അളവ് കിട്ടി ഒരു റൂമിന് വേണ്ട ഏറ്റവും ചെറിയ അളവ് പക്ഷേ അങ്ങനെയുള്ളൊരു മുറിയിൽ ഒരു വശത്തേ കിടക്കാൻ പറ്റുള്ളൂ തിരിച്ച് കിടക്കാൻ പറ്റില്ല തിരിച്ച് എന്നുണ്ടെങ്കിൽ പത്ത് പദം നീളവും പത്ത് പദം വീതിയുള്ളൊരു മുറി വേണം ആ മുറിയുടെ ചുറ്റളവ് എത്രയുണ്ടാവും പത്ത് ഇൻറ്റു നാല് നാൽപ്പത് പദം ചുറ്റു വേണം ഏറ്റവും കുറവ് ഇങ്ങനെ ഓരോ മുറിയുടെയും മുറികളുടെയും അളവ് നിർണ്ണയിക്കുന്ന താത്വിക തലത്തിലേക്കാണ് പിന്നീടുള്ള പോക്ക് ഇത് ഗുരു പറഞ്ഞു തരും ഇങ്ങനെയാണ് ചെയ്യാറ് അതുകൊണ്ട് ഇത് കണക്കാക്കിയാൽ മതി പക്ഷെ നീ ഇതൊന്നും ഓർക്കണ്ട നാൽപ്പത്തൊന്ന് പദം ചുറ്റെന്നുള്ള കണക്കിൽ മുറി തീർത്താൽ മതി എന്നുള്ള അനുശാസനകൾ വരുന്നതാണ് ശാസ്ത്രമായിട്ട് വരുന്നത് ഇവിടെ നമ്മൾ സിദ്ധാന്തത്തിലേക്ക് കിടക്കുന്നു ഇതേപോലെയുള്ള താത്വിക ഗണങ്ങളാണ് മറ്റു തലത്തിൽ വരുന്നത് ഉദാഹരണം പല വീഥികളായി പോകുന്ന ക്ഷേത്രത്തിൻ്റെ പരിധികൾ ആ ക്ഷേത്രത്തിൽ നമ്മൾ എവിടെ കുളം വയ്ക്കണം എന്നുള്ളൊരു അറിവ് എവിടെയാണ് ക്ഷേത്രക്കുളം സാധനം വയ്ക്കാറ് ഒരു നല്ല നിയമം എപ്പോഴും ഓർമ്മിക്കാവുന്നത് എല്ലാ ശ്രേഷ്ഠ നിർമ്മിതികളും കിഴക്കോ വടക്കോ ആണ് വയ്ക്കാറ് അതുകൊണ്ട് ക്ഷേത്രക്കുളം തീർത്ഥമായതുകൊണ്ട് അതിൻ്റെ സ്ഥാനം എപ്പോഴും വടക്കോ കിഴക്കോ പ്രിഫറബിളി വടക്ക് കിഴക്കായിരിക്കും അത് വടക്ക് കിഴക്കാവണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഏറ്റവും താഴ്ന്നിരിക്കണം അതുകൊണ്ട് ഭൂമിയുടെ നിയമങ്ങൾ പൂർവപ്ലവ ഉത്തരപ്ലവ വടക്കോട്ട് ചെരിവുള്ളതോ കിഴക്കോട്ട് ചെരിവുള്ളതോ ആയിരിക്കണം ക്ഷേത്രഭൂമി പറമ്പിൻ്റെ അല്ല വീടിൻ്റെ അല്ല പുരയിടത്തിൻ്റെ അല്ല yes not mix it up with residential architecture I'm talking about temple architecture അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം ക്ഷേത്രം വരേണ്ടത് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കണം ഇങ്ങനെയുള്ള ഭൂമിയിലായിരിക്കണം കിഴക്കോട്ടോ വടക്കോട്ടോ ചെരിവുള്ള ഭൂമിയിലാണ് ക്ഷേത്രം പണിയേണ്ടത് അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ക്ഷേത്രക്കുളം വരണം പൊതുവേ കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലാ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പല ക്ഷേത്രങ്ങളിലും നമുക്ക് വലിയ കുളം കാണാം ഉദാഹരണത്തിന് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൻ്റെ അടുത്തും ഇതുപോലെ വലിയ കുളമുണ്ട് ഈ കുളം കുഴിച്ച് ആണ് അവിടെ ഒരു ഒരു മണ്ണ് മണ്ണ് മാറ്റിയിട്ടുള്ള കുളം ഉണ്ടായിരിക്കുന്നത് ആ മണ്ണൊക്കെ എവിടെ പോയി ഇന്ന് നമ്മളൊരു കെട്ടിടം പണിയുമ്പോൾ കെട്ടിടം പണിത് കഴിഞ്ഞിട്ട് ധാരാളം വേസ്റ്റ് ബ്രിട്ടീഷ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പഠനങ്ങളിൽ നിന്ന് എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ പെർസെൻറ്റ് വേസ്റ്റെങ്കിലും അവിടെ കാണണം ഇതിൻ്റെ മണ്ണൊക്കെ എവിടെ പോയി എത്രയോ വിസ്താരത്തിലും താഴ്ചയിലും പണിതിരിക്കുന്ന മണ്ണൊക്കെ എവിടെ പോയി അത് പാടം നികത്താൻ ഉപയോഗിച്ചിരുന്നോ ഇന്ന് പറ്റില്ല ഇന്ന് പാടം നികത്തി കഴിഞ്ഞാൽ അവിടെ പാടം നികത്തി കഴിഞ്ഞാൽ മലബാറയിരിക്കുന്ന ചുമന്ന കൂടി വരും പണ്ടും പാടം നികത്താൻ പാടില്ലായിരുന്നു ഫെർട്ടിലായിട്ടുള്ള ഒരു ലാൻഡിലും ബില്ലും കെട്ടരുതായിരുന്നു വിധി കൃഷി ചെയ്യാൻ പറ്റാത്ത ഭൂമിയായിരിക്കണം കെട്ടിടത്തിന് എന്നുള്ളൊരു നിയമമുണ്ട് പക്ഷേ ഈ മണ്ണ് എന്ത് ചെയ്തു അവർ ഈ മണ്ണ് എവിടേക്ക് കൊണ്ടുപോയി പറയൂ ആരെങ്കിലും പറയൂ അതെ കേട്ടൂടാ ഇവിടെ കൊണ്ടുപോയി മണ്ണ് ഇതിൽ നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു എൻജിനീയറിംഗ് പ്രിൻസിപ്പിൾ കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ തറ കിട്ടിക്കഴിയുമ്പോൾ തറ നിറയ്ക്കാനുള്ള മണ്ണ് വേണം അതിൻ്റെ ചുറ്റമ്പലം വരുമ്പോൾ ചുറ്റമ്പലത്തിൻ്റെ ചു തറ നിറയ്ക്കാൻ മണ്ണ് വേണം എല്ലാം കഴിഞ്ഞ് വലിയ മതിലുകൾ തീരുമ്പോൾ രണ്ട് സൈഡിലും കല്ല് വെച്ച് ഉള്ളിലൊക്കെ മണ്ണ് നിറച്ചാണ് അപ്പോൾ ഈ മണ്ണെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് പോകുന്നത് അപ്പോൾ ഒരു ക്ഷേത്രം പണിയാനായിട്ട് എത്ര quantity masonry and earth work വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുക്കേണ്ട കാര്യമില്ല ആ കുളത്തിൻ്റെ അളവ് എടുത്താൽ മതി ആ കുളത്തിൻ്റെ അളവ് എത്രയാണോ അത്രയും ക്യൂബിക് ക്വാണ്ടിറ്റി വർക്കാണ് അവിടെ നടന്നിരിക്കുന്നത് ഇതാണ് പ്രായോഗികമായിട്ടുള്ള അറിവ് ഈക്വലൈസിങ് കട്ടിംഗ് ആൻഡ് ഫില്ലിംഗ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കും എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള അറിവ് പഠിച്ചു നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ എല്ലാം കിഴക്കോട്ട് പോരെ ഇത് പറയാൻ കാരണം ഇന്ന് വീണ്ടും ഇതേ തത്വം വീണ്ടും വീണ്ടും ആളുകൾ പ്രാക്ടീഷണേഴ്സ് പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വീട് കിഴക്കോട്ടാവണം അങ്ങനെ ഒരു നിയമമില്ല വരാഹമിഹിരൻ പറയുന്നുണ്ട് നാല് ഭാഗത്തേക്കും നിങ്ങളുടെ വീടുകൾക്ക് അഭിമുഖത്വമാകാം പക്ഷേ ഓരോ ദിശയുടെയും പ്രാധാന്യം വ്യത്യസ്തമാണ് കിഴക്കോട്ട് പ്രോസ്പിരിറ്റി ഉണ്ടാക്കും പടിഞ്ഞാറോട്ട് മനസ്സമാധാനം ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പ്രോസ്പിരിറ്റി ആണെങ്കിൽ നിങ്ങൾ കിഴക്കോട്ട് അഭിമുഖീകരിക്കൂ നിങ്ങൾക്ക് എല്ലാ പ്രോസ്പിരിറ്റി ഉണ്ട് മനസ്സമാധാനം ഇല്ലെങ്കിലോ നിങ്ങളെല്ലാം നേടി നിങ്ങളെല്ലാം സമ്പാദിച്ച് എന്തു നേടി എന്ന ക്രിസ്തുവചനം പോലെ നിങ്ങളെല്ലാം നേടി prosperity you have everything but what is what about your peace of mind വടക്കോട്ട് പണിത് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഞാൻ പറയുന്നതല്ല വരാഹമീരൻ്റെ ഭാഷയാണ് വടക്കോട്ട് ധനം ഇഷ്ടം പോലെ ധനം കിട്ടും കാരണം ധനത്തിനെ അന്വേഷിച്ചിട്ട് ദിലീപ ചക്രവർത്തി പോകും പോലും പോലും കുബേരനായിട്ട് യുദ്ധം ചെയ്യാനാണ് പോകുന്നത് തെക്കോട്ടാണെങ്കിലോ മോക്ഷം സാൽവേഷൻ ഇതാണ് തെക്ക് അപ്പോൾ prosperity wealth peace of mind and salvation ഇതിലേത് വേണം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് വീട് കെട്ടാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജോലി കിട്ടി നിങ്ങൾ വിവാഹം കഴിച്ചു നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ വീട് കിഴക്കോട്ട് തന്നെ അഭിമുഖമായിട്ട് പണിയണം കാരണം ധനം ധാന്യം ബഹുപുത്രലാഭം ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൗകിക ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യണത് പക്ഷേ റിട്ടയർ ചെയ്തു ധാരാളം സമ്പാദിച്ചു കുട്ടികളൊക്കെ ഒരു നിലയിലെത്തി അവരെല്ലാം വളരെ സുഖമാണ് എല്ലാം സമ്പാദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീട് വയ്ക്കുമ്പോൾ ഞാൻ കിഴക്കോട്ട് വേണമെന്ന് പറയുന്നതിൽ അതിൽ യുക്തിയില്ല probably I should go for a house either facing west or facing south ഇങ്ങനെയുള്ളൊരു നിയമത്തിൻ്റെ നിയമത്തിൻ്റെ കീഴിലാണ് ഓരോ വർണ്ണങ്ങൾക്കും അഭിമുഖത്വം നിശ്ചയിച്ചിരുന്നത് ബ്രാഹ്മണർക്ക് തെക്കോട്ട് നോക്കി വേണം വീട് എന്നായിരുന്നു നിയമം അവർ ഒരു വില്ലേജിൻ്റെ അല്ലെങ്കിൽ ടൗണിൻ്റെ വടക്ക് വശത്ത് താമസിക്കണം അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവരെല്ലാവരും വടക്ക് തെക്ക് നോക്കിയിട്ടായിരിക്കണം കാരണം അവർക്ക് വേണ്ടത് മോക്ഷം മാത്രമാണ് ഞാൻ ഞാനടക്കമുള്ള ഇന്നത്തെ ബ്രാഹ്മണരെ പറ്റിയല്ല പറയുന്നത് അധ്യയനം അധ്യാപനം യജ്ഞം യജനം ദാനം പരിഗ്രഹം എന്ന ആറ് ധർമ്മങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബ്രാഹ്മണർക്ക് അവർ പഠിക്കുക പഠിപ്പിക്കുക ദാനം കൊടുക്കുക ദാനം സ്വീകരിക്കുക യജ്ഞം ചെയ്യുക യജ്ഞം ചെയ്യിപ്പിക്കുക ഈ ആറ് ധർമ്മങ്ങളിൽ മാത്രം ഊന്നിയുള്ള ജീവിതത്തിന് ജീവിതത്തിന് ഒറ്റ അർത്ഥമുള്ളൂ മോക്ഷം മാത്രമേ ഉള്ളൂ സാൽവേഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ എനിക്കറിയില്ല വിദ്യ കൊടുക്കുന്ന ആൾ തെക്കോട്ട് നോക്കിയിരിക്കണം ഏതാ ഈ ഡയറക്ഷൻ ഹാൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതേ തത്വമാണ് കാരണം അറിവിൻ്റെ പരമമൂർത്തിയായ ശിവൻ ദക്ഷിണാമൂർത്തി രൂപത്തിൽ തെക്കോട്ട് നോക്കി നിന്നിട്ടാണ് സനകാദി മുനികൾക്ക് ബ്രഹ്മോപദേശം കൊടുക്കുന്നത് ദക്ഷിണാമൂർത്തി തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖം ക്ഷത്രിയർക്ക് പടിഞ്ഞാറായിരുന്നു നോട്ടം ക്ഷത്രിയർ കിഴക്കൂട്ട് നോക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ പണ്ട് ഇന്ത്യ വിറ്റ് കാശാക്കിയനെ ക്ഷത്രിയർ അതില്ല എല്ലാം കളഞ്ഞും അവർക്ക് മനസ്സമാധാനം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ അവർ യുദ്ധം ചെയ്യാൻ പോയത് പൈസയ്ക്ക് വേണ്ടിയിട്ടോ സ്ഥാനത്തിന് വേണ്ടിയിട്ടോ അതിനുമായിരുന്നില്ല അതേപോലെ സമുദായത്തിന് വേണ്ട എല്ലാ സമ്പത്തും സംഘടിച്ചവരാണ് സമുദായത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സമ്പത്തും സംഘടിച്ചവരാണ് വൈശ്യർ agriculturist businessmen commercial enterprisers entrepreneurs ആ എല്ലാ ധനസമ്പാദനം അവർ വടക്കൂട്ട് നോക്കിയിട്ടായിരിക്കണം വീട് പണിയേണ്ടത് അതേപോലെ പ്രോസ്പിരിറ്റി നമുക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഉദ്ഗതി ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന നാലാമത്തെ വർണ്ണം അവർക്കാണ് കിഴക്ക് വിധിച്ചിട്ടുള്ളത് കാരണം പ്രോസ്പിരിറ്റി ഉണ്ടാവണം ഞാൻ ജോലി എടുക്കണു എനിക്ക് ഇൻക്രിമെൻറ്റ് കിട്ടണം എനിക്ക് അലവൻസ് കിട്ടണം സാലറി കൂട്ടണം അതിൻ്റെ വീടുണ്ടാക്കണം വീട് വലുതാവണം കുട്ടികളുണ്ടാവും കുട്ടികൾ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ തീരാത്ത ആശയങ്ങളുമായി ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കിഴക്ക് കിഴക്കഭിമുഖത്വം ഇങ്ങനെയുള്ള ആ തത്വങ്ങൾ എങ്ങനെ ഈ തത്വങ്ങൾ വന്നു അതാണ് പ്രധാനം കിഴക്ക് അഭിവൃദ്ധിയുടെ ഡയറക്ഷൻ ആവാൻ കാരണം സൂര്യൻ ഉദിച്ച് പൊങ്ങുന്നുകൊണ്ടാണ് ഉദിക്കുന്ന സൂര്യൻ അക്യുമുലേഷൻ്റെ ഒരു സിമ്പിളായി അസ്തമിക്കുന്ന സൂര്യൻ കൊടുക്കുന്നതിൻ്റെ ഒരു സിമ്പിളായി രഘുവംശജരെ പോലെ രഘുവംശത്തിനെ പോലെ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ പഠിച്ച ആ വംശം അതുകൊണ്ടാണ് രഘുവംശത്തിന് പ്രാധാന്യം കിട്ടിയത് വേറെ എത്രയോ വംശങ്ങൾ ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം മറന്ന് എല്ലാം കൊടുക്കുന്ന രഘു താൻ പാപ്പരായി അറിഞ്ഞത് അറിഞ്ഞ് പാപ്പരായെന്ന് പോലും അറിയാതെ കുകുത്സൻ്റെ ശിഷ്യന് അൻപതിനായിരം സ്വർണവരാഹൻ തരാമെന്ന് പറഞ്ഞ് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന രഘു ആ രഘുവിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് വസിഷ്ഠൻ രാജാവേ അങ്ങേക്കിതിന് അധികാരമില്ല കാരണം പതിനഞ്ച് ശതമാനം സമ്പത്തെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മുൻകരുതണം എന്ന് വസിഷ്ഠൻ ഉപദേശിക്കുന്ന സമയത്ത് രഘു പറയും വേണ്ട കാരണം ഈ സമ്പാദ്യം പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുക്കണേ അങ്ങനെ ത്യജിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ അഭിമുഖത്വം എന്ന് മനസ്സിൽ രണ്ടാമത്തെ സോഴ്സ് നമ്മുടെ ചുറ്റുമുള്ള കാരുക്കള് കാരുക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചകമ്മാളർ എന്ന് പറയും ബ്രഹ്മാവിൻ്റെ അഞ്ച് മുഖത്ത് നിന്ന് ഉത്ഭൂതരായി എന്നറിയപ്പെടുന്ന ആശാരി മൂശാരി തട്ടാൻ കൊല്ലൻ മരപ്പണിക്കാരൻ അല്ലേ ആശാരി മൂശാരി തട്ടാൻ കൊല്ലൻ കൽപ്പണിക്കാരൻ കൽപ്പണിക്കാരൻ ഈ അഞ്ച് പേര് പഞ്ചകമ്മാളം സാധാരണയായിട്ട് ഒരു മരം വെട്ടി വീഴ്ത്തി അത് ചിന്തയിലിട്ട് അത് ഈർന്ന് അത് കഷ്ണമാക്കി ചിന്തയിലിട്ട് ചെറിയ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മമായിട്ടുള്ള വംശങ്ങളുണ്ടാക്കുന്ന ആളാണ് തച്ച തക്ഷകർമ്മം ആ തക്ഷകർമ്മത്തിൻ്റെ ശാസ്ത്രമാണ് തച്ചുശാസ്ത്രം നമ്മളിന്ന് തച്ചുശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടായതാണ് എങ്ങനെ ഈ തച്ച് ചെയ്യണം തച്ചൻ ചെയ്യുന്ന കെട്ടിടഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആളാണ് പെരുന്തച്ചൻ പെരുക്കുന്ന തച്ചൻ ആല് പേരാല് പേരാലെന്ന് പറഞ്ഞാൽ പെരുക്കുന്ന ആല് വലുതായി വലുതായി വരുന്ന ആളാണ് പേരാല് അതേപോലെ പെരുന്തച്ചൻ ഈ പെരുന്തച്ചനാണ് ഇതെല്ലാം കൂട്ടിച്ചേർക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ പെരുന്തച്ചൻ എന്നുള്ള പുസ്തകത്തിലൂടെയും പിന്നീട് സിനിമയിലൂടെയും ഫേമസ് ആയിരിക്കുന്ന പെരുന്തച്ചൻ എന്നുള്ള വാക്ക് ക്ഷേത്രത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന കൂടത്തിൽ വളരെ പ്രയാസപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് കഴുക്കൂലുകൾ കൂട്ടിച്ചേർക്കുന്ന പെരുന്തച്ചൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്ക് അല്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്ക് അതാ വാസ്തവം തന്നെ ഇത് it is so simple that ആരെയും കാണിക്കില്ല മറ്റാരെയും കാണിക്കില്ല സാധാരണ കറിയിൽ ഉപ്പിടുന്ന പോലെയുള്ളൊരു ഒരു ഒരു ഫിനിഷിംഗ് ടച്ചാണത് പക്ഷേ ഈ കർമ്മം പെരുന്തച്ചൻ അത് അറിയാനുള്ള അതിൻ്റെ ജോമെട്രിയും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ അറിഞ്ഞറിയാൻ മാത്രമേ ഇത് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ എ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മെൻ എന്ന് വേണമെങ്കിൽ പറയാം ഇയാളെയാണ് നമ്മൾ മലയാള ഭാഷയിൽ സൂത്രക്കാരൻ എന്ന് പറയും അതിൻ്റെ സൂത്ര ആൾ മഹാസൂത്രക്കാരൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് എല്ലാത്തിനും സൂത്രം അറിയാമെന്നുള്ള പ്രയോഗം നാലാമത്തെ തലത്തിൽ സ്ഥപതി സ്ഥാപനാർഹൻ സർവശാസ്ത്ര വിശാരദൻ സ്ഥാനക്കാരൻ അങ്ങനെ തച്ചൻ പെരുന്തച്ചനായി പെരുന്തച്ചൻ സൂത്രഗ്രാഹിയായി സൂത്രഗ്രാഹി സ്ഥപതിയായി വളർന്ന് ഏറ്റവും ഉപരി ഉപരിതലത്തിലെത്തുമ്പോൾ അയാൾ ആചാര്യനായിത്തീരുന്നു ഈ ആചാര്യൻ എന്നുള്ള സ്ഥാനാണ് ആശാരി എന്ന ജാതിപ്പേരായി മാറിയത് ഈ ആശാരിമാർക്ക് അവരുടെ പേരിൻ്റെ അർത്ഥം പരമോന്നതനായ ആചാര്യനാണെന്ന് അറിവുണ്ടായി കഴിഞ്ഞാൽ അന്ന് തുടങ്ങും നമ്മളുടെ പുനരുദ്ധാനം നമ്മുടെ റിനൈസൻസ് തുടങ്ങേണ്ടത് അന്നാണ് ഇങ്ങനെ ഈ അവരുടെ കാൽക്കൽ വെച്ച് വേണം നമ്മൾ ഈ വാസ്തുവിദ്യ അഭ്യസിക്കാൻ പുസ്തകത്തിൽ നിന്ന് അറിവും കിട്ടില്ല അവരോട് ചെന്ന് ചോദിക്കണം they are ever willing to give അങ്ങനെ അതിനെ ഉൾക്കൊള്ളണം ഈ അറിവ് മുഴുവൻ അവിടെ ലിവിങ് എക്സാമ്പിളായിട്ട് മോഡലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉണ്ടാക്കി ഒരു ഒരു മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല എല്ലാവരും ക്ഷേത്രം ദർശിക്കുക എന്നുള്ളത് ക്ഷേത്ര ദർശനം അറിവിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ അതാണ് വാസ്തുവിദ്യ പഠിക്കാനുള്ള മൂന്നാമത്തെ സോഴ്സ് വീണ്ടും നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് തന്നെ മടങ്ങണം ഈ അറിവിന് വേണ്ടിയിട്ടെങ്കിലും ഈ ശാസ്ത്രവും സിദ്ധാന്തവും ദർശനവും എല്ലാം അടങ്ങുന്ന അറിവ് സാധാരണക്കാരിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെറിയ ചെറിയ യന്ത്രങ്ങളാക്കി സൂക്ഷിച്ചു അതിലൊന്നാണ് വാസ്തു പുരുഷ മണ്ഡലം ഒരു ചതുരം വരച്ച് അതിനെ കള്ളികളാക്കി അതിൽ ഒരു വാസ്തു പുരുഷൻ എന്നുള്ള ഒരു സങ്കല്പം കൊണ്ടുവന്നു ഇതെല്ലാം മിഥോളജിയാണ് മിഥോളജിക്കാക്കി ഈ യന്ത്രത്തിൽ സൂക്ഷിച്ച് ഈ തത്വങ്ങളെല്ലാം അതിൽ ആവേശിപ്പിച്ച് ഒരു കാലത്തും മറക്കാത്ത വിധം സൂക്ഷിക്കാനായിട്ടുള്ള വാസ്തുപുരുഷ യന്ത്രം നാല് വര വരയ്ക്ക ധർമ്മ ഗൗരി അമൃത ജ്വാലിനി നമുക്കൊരു കളം കിട്ടി ആ കളാണ് മണ്ഡലം ആ മണ്ഡലത്തിൻ്റെ പദസങ്കല്പന ചെയ്ത് അതിൽ വാസ്തുപുരുഷ രൂപം വരച്ച് ആ വാസ്തുപുരുഷൻ്റെ ദേഹത്തിൻ്റെ ഭാഗങ്ങൾക്കുള്ള പ്രാധാന്യമനുസരിച്ച് ആ ഇടം വിഭജിച്ച് അവിടെ ഓരോ ഇടത്തിനും പറ്റിയ ഉപകാരം പ്രയോഗം കാണണമെന്നുള്ള തത്വം ആ വാസ്തുപുരുഷ ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ് ഇത് മറന്നു പോവാതിരിക്കാനായിട്ട് ഇത് ചിത്രങ്ങളിലൂടെയും ഏലസാക്കി ചുരുട്ടിയിട്ട് കയ്യിൽ ധരിക്കാം പല വിധത്തിലും സൂക്ഷിച്ചിരുന്നു കോലം വരയ്ക്കുക അങ്ങനെ പല വിധത്തിലും സൂക്ഷിച്ചിരുന്നു ചുരുക്കത്തിൽ വാസ്തുവിദ്യ അഭികൽപ്പനയുടെയും രചനയുടെയും ഒരു വ്യാകരണമാണ് ഈ വ്യാകരണത്തിൽ പിഴവ് പറ്റാതെ പടിപ്പടിയായിട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും ഈ സൊല്യൂഷനിലൂടെ നമുക്ക് ഡിസൈൻ സാധിക്കും ഇത് എല്ലാ തലത്തിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും വളരെ എളിയ തൊലത്തിൽ പോലും ഇത് പഠിപ്പിക്കാൻ പറ്റും ഇത് പഠിപ്പിച്ച ഓരോരുത്തരും ഇത് പഠിക്കുന്ന ഓരോരുത്തരും ഓരോ ഗ്രാമങ്ങളിലും പോയിട്ട് ഇത് പ്രയോഗിച്ച് അങ്ങനെയാണ് പതിനായിരം കൊല്ലങ്ങളോളം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട നഗരങ്ങളും ഗ്രാമങ്ങളും വീടുകളും തൊഴുത്തുകളും പക്ഷിക്കൂടുകളും ഫർണിച്ചറും എല്ലാം നിർമ്മിക്കപ്പെട്ടത് പക്ഷേ കഴിഞ്ഞൊരു നൂറ് നൂറ്റൻപത് കൊല്ലമായിട്ട് ഇതിനൊരു അന്യത വന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡേൺ എൻജിനീയറിംഗ് എഡ്യൂക്കേഷനും മോഡേൺ ആർക്കിടെക്ചർ എഡ്യൂക്കേഷനും തുടങ്ങിയത് നമ്മുടെ മണ്ണിൽ നിന്നല്ല ഈജിപ്തിലെ മണ്ണിൽ നിന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്ന് തുടങ്ങി അത് മെസ്സപ്പെട്ടോമിയയിലെത്തി അത് ഗ്രീക്കുകാരിലൂടെ റോമക്കാർക്കെത്തി റോമൻ കോളനിയായ ഇംഗ്ലണ്ട് അത് കണ്ടുപിടിച്ച് ആ ഇംഗ്ലണ്ടുകാരുടെ അടിമകളായ നമ്മളെ പഠിപ്പിച്ചു അത് തന്നെ നമ്മൾ വിചാരിക്കുന്നത് സംസ്കാരം മുഴുവൻ ഒഴുകി വരുന്ന അവിടെ നിന്നാണ് അല്ല ഇന്നും നമ്മുടെ പാരമ്പര്യ കാരുക്കൾ പണിമുടക്കിയാൽ ഇവിടെ കൃഷി ഉണ്ടാവില്ല കച്ചവടം ഉണ്ടാവില്ല വ്യവസായം ഉണ്ടാവില്ല അപ്പോൾ ഇവരാണ് ഈ വാസ്തുവിദ്യയുടെ വാസ്തുവിദ്യയുടെ താങ്ങായി നിൽക്കുന്നത് അതുപോലെ മരത്തിലും കല്ലിലും മണ്ണിലും മുളയിലും ചെങ്കല്ലിലുമൊക്കെ പണിതീർത്ത കെട്ടിടങ്ങൾ അവയ്ക്ക് കൃത്യമായ അളവുകൾ നിർദ്ദേശിച്ചുണ്ടാക്കിയിരിക്കുന്ന അളവുകളുടെ ഒരു ലോകം മാനസാരം മാനസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എസൻസ് ഓഫ് മെഷർമെൻറ്റ്സ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരളവ് ഈ സ്റ്റേജിന് എത്ര ഹൈറ്റ് വേണം ഈ മുറിക്ക് എത്ര വിടുത്ത് വേണം ആ മുറിയുടെ ജനൽ എവിടെ വെക്കണം അങ്ങനെ ഓരോന്നും കണിശപ്പെടുത്തിയിരിക്കുന്ന കണക്കുകൾ ആ കണക്കുകളുടെ പ്രപ്പോർഷനേറ്റ് സിസ്റ്റം കൊണ്ട് ഇതെല്ലാം നശിച്ചു പോയാലും ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടുകയാണെങ്കിൽ വീണ്ടും അതിനെ പുനർജീവിപ്പിക്കാൻ പറ്റുന്ന ഒരു വിജ്ഞാനധാര ഇതാണ് വാസ്തുവിദ്യ അനേകം ചോദ്യങ്ങളുണ്ടാവും പക്ഷേ പറയാനായിട്ട് എനിക്ക് സമയമില്ല ക്ഷമിക്കാം ഞാൻ വാസ്തുവിദ്യയെപ്പറ്റി ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ പ്രസക്തിയെപ്പറ്റി ഒരു വാക്ക് മാത്രം പറയട്ടെ ഇന്ന് ഇന്ത്യയിൽ പണിയുന്ന കെട്ടിടങ്ങളിൽ ഇന്ത്യയിൽ പണിയുന്ന കെട്ടിടങ്ങളിൽ എൺപത് ശതമാനവും ഇന്നും പണിയപ്പെടുന്നത് പാരമ്പര്യ ശില്പികളാണ് ശില്പികളിൽ കൂടിയാണ് അവരുടെ വിദ്യ നാം മറന്നാൽ നമ്മൾ ഒരിക്കലും ആധുനികതയിലേക്ക് എടുത്തു ചാടില്ല മോഡേൺ എഞ്ചിനീയേഴ്സിനെയും ആർക്കിടെക്ട്സിനെയും വാസ്തുവിദ്യ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രധാനം ഒരുപക്ഷെ പാരമ്പര്യകാരുക്കളെ കൈകൊടുത്ത് മുകളിലേക്ക് കയറ്റി അവരെ ആധുനിക വാസ്തുവിദ്യ പഠിപ്പിക്കലാണ് ഇങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാസ്തുവിദ്യാ പ്രതിഷ്ഠാനത്തിൻ്റെ ഒരു ആധാര തത്വം എല്ലാവരോടും എൻ്റെ അഗൈതവമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കട്ടെ നമസ്കാരം